അനുഗുണങ്ങളായ വാസനാജാലങ്ങൾ നിരത്തി രാഗവും ദ്വേഷവും വേണ്ടതുപോലെ കൊടുത്തും വാങ്ങിയും ഈ ശരീരത്തിൽ നിന്ന് എന്റെ അജ്ഞാനത്തിന്റെ ഓരോ കഞ്ചുകവും അഴിച്ചു കളയാൻ എന്നെ എനിക്കു ചേർന്ന അച്ഛനിലും അമ്മയിലും ചേർത്ത് വെച്ച് ജനിപ്പിക്കുന്നു എവിടം വരെ ആ പ്രത്യേക ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അറിയാനും അനുഭവിക്കുവാനും കൊടുക്കുവാനും വാങ്ങുവാനുമുള്ളതുണ്ടോ അത് തീരുമ്പോൾ ആ ശരീരവും അവരുമായുള്ള ബന്ധവും തീരുന്നു അറിവ് പൂർണ്ണമാകുന്നതുവരെ അന്ധക്കരണത്തെ ശുദ്ധമാക്കുന്നതിന് അതിൽ നിന്ന് പൊരുതി എന്നോട് പൊരുതി അവരോടല്ല അതിനെ അതിജീവിക്കേണ്ടിയിരിക്കുന്നു ഇതിന് പ്രകൃതി എന്റെ പൂർവജന്മത്തിനനുസരിച്ചാണ് എനിക്ക് ജനനം നിശ്ചയിക്കുന്നത് നിശ്ചയിക്കുന്നത് എന്റെ കർമ്മങ്ങളാകയാൽ ഞാൻ തന്നെയാണ് ബോർഡിൽ വരയ്ക്കുന്ന ഒരു വൃത്തം വരച്ചു തീർന്ന അധ്യാപകൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് താൻ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിച്ചു എന്ന് നിശ്ചയമില്ലാത്തവനായിത്തീരുന്നത് പോലെ അനേക ജന്മ പരമ്പരയിലൂടെ കടന്നുപോകുന്ന ജീവന് തന്നിൽ ഈ വന്ന അജ്ഞാനത്തിന്റെ ആവിർഭാവവും അന്ത്യവും നിശ്ചയമില്ലാത്തതായിത്തീരുന്നു ഇങ്ങനെ വരുന്ന ജീവൻ താൻ വന്നുപെട്ട ചുറ്റുപാടിൽ നിന്ന് സമർത്ഥമായി ഈ കെട്ടിൽ നിന്ന് പുറത്തു കിടക്കേണ്ടതിന് പകരം പെറ്റു വീണത് മുതൽ നീ മകനാണ് നീ മകളാണ് എന്ന് ശ്രവണം ചെയ്യുകയാണ് വൈദിക സംസ്കൃതിക്കനുസരിച്ച് ഈ കെട്ടിൽ നിന്ന് മോചനം നേടിയ ഒരു പിതാവ് ജാതകർമ്മം കഴിഞ്ഞാൽ ഉടനെ മടിയിലെടുത്തിരുത്തി ആ ചെവിയിലേക്ക് നീ വേദമാകുന്നു നീ അറിവാകുന്നു എന്ന് ശ്രവണം ചെയ്യിപ്പിച്ച് ആ അറിവിന്റെ വരിയായ ശബ്ദങ്ങളെ നാമം കൊടുത്ത് ഇന്നത്തെ പോലല്ല നമ്മുടെയൊക്കെ പേരുകൾ alpha beta theta gamma Betty Kitty Ditty എന്നൊക്കെയാണ് വിളിക്കുമ്പതിന്റെ അർത്ഥം നമുക്ക് തന്നെ അറിയില്ല ലോകര് വിളിച്ചാൽ പോലും ഇവൻ തീരണം ഇവിടം വരെ ഒരു സംസ്കൃതി വളരണമെങ്കിൽ ഒരു ജനത വളർന്നെത്തണമെങ്കിൽ എത്ര നൂറ്റാണ്ടുകളുടെ തപസ് വ്യക്തിക്കല്ല ജനതയ്ക്ക് തന്നെ വേണ്ടിവരും ഞാൻ സന്ദർഭത്തിൽ നടത്തി നിങ്ങളുടെ ചിന്ത ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി ഒരു സംസ്കാര വിശേഷം അതിന് നാമകരണ സംസ്കാരത്തിൽ പോലും മനുഷ്യനെ മർത്യനെ അമർത്യനാക്കാൻ വെമ്പുന്നതിന്റെ സൂചന നിങ്ങൾക്ക് കാണാം ബൃഹദാരണ്യ ഉപനിഷത്തില് വലിയൊരു ചിത്രം തന്നെ പുരുഷബന്ധ പുരുഷ സ്ത്രീ ബന്ധത്തിന്റെയും കുട്ടി ഉണ്ടാകലിന്റെയും നാമകരണത്തിന്റെയും എല്ലാം നമുക്ക് ജനിച്ചതുമോ ഇപ്പൊ പറഞ്ഞാൽ മതി അതിനുമ്പുള്ളതും അതിനേക്കാൾ ഇതാണ് ആ വഴിക്ക് തിരിയുന്നവരല്ല നിങ്ങൾ അതുകൊണ്ട് അത് ചിന്തനീയമല്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള ഗൃഹസ്ഥന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ അത് ആവശ്യം വരുന്നുള്ളൂ അപ്പോ ആ കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ അമ്മ അച്ഛന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നീ വേദമാകുന്നു കുഞ്ഞേ വേദമെന്ന് അർത്ഥം വരുന്നൊരു പേരിടുന്നു എങ്ങനെ വ്യാഖ്യാനിച്ചാലും അർത്ഥം വേദം അറിവ് എന്ന് കിട്ടണം അത് കഴിഞ്ഞ് അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് പറയുന്നു സരസ്വതി നീവന് ഇവന് അമൃത് നൽകിയാലും സരസ്വതി അക്ഷരസ്വരൂപിണിയായിട്ടുള്ളവളെ നിന്നിൽ നിന്നാണ് ഇവൻ എല്ലാ അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്നത് നിന്റെ ഉദരത്തിൽ കിടന്നാണ് ആദ്യക്ഷരങ്ങൾ മുഴുവൻ അവൻ ഉൾക്കൊണ്ട് കഴിഞ്ഞത് പുറത്തെത്തിയിട്ട് പഠിക്കുന്നൊന്നും അധികം വിലപ്പോവില്ല അതിനു മുമ്പേ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് വളരെ സൂക്ഷ്മമായി അതൊക്കെ ഇങ്ങനെ അറിയാതെ പൊന്തി വരും സ്നേഹമൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരാളുടെ അടുക്കലേക്ക് ചെല്ലുന്നത് സ്നേഹമായി സംസാരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരാളുടെ അടുക്കൽ എത്തുന്നത് വാക്ക് പുറത്തേക്ക് വരുമ്പോൾ വെറുപ്പായിട്ട് വരും എന്ത് ചെയ്യും ജീവിതത്തിൽ ഒരാളോടും വെറുപ്പ് വേണം നമുക്ക് അറിഞ്ഞുകൊണ്ടൊരു ഇതില്ല പക്ഷെ ഒരാളുടെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പ് വരും ഇനി അബദ്ധം പറ്റുന്നതെന്ന് വെച്ചാണ് ഒരു കർമ്മം ചെയ്യാൻ പോകുന്നത് ചെയ്തു കഴിയുമ്പോൾ അബദ്ധമേ കിട്ടും ഇത് എവിടുന്ന് ഏത് അബോധത്തിൽ നിന്നാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ അമ്മയോട് പറഞ്ഞത് അക്ഷരസ്വരൂപിണിയായിട്ടുള്ളവളെ സരസ്വതി നീയാണ് ഈ കുഞ്ഞിന്റെ അറിവും വെളിച്ചവും എന്ന് ഞാൻ അറിയുന്നു ഇവൾക്ക് അല്ലെങ്കിൽ ഇവന് നീ അമൃതിനെ നൽകൂ ആരോഗ്യം കൊണ്ട് മരണം വരെ തന്റെ ഇന്ദ്രിയ അന്ധക്കരണ ശരീരാദികളെ മുഴുവൻ നിലനിർത്തുന്ന അമൃതോപമമായ പാലും അറിവിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ആദ്യക്ഷരങ്ങളും അമ്മയിൽ നിന്നാണ് ചരിത്രത്തിന്റെ ഗതീയതയിലെ ഈ കൂട്ടുബന്ധത്തിൽ നിന്നുള്ള മുക്തിയിലെ മനോഹരമായ ആദി ശബ്ദവും മാതൃത്വം തന്നെയാണ് ആധുനിക യുക്തികളുടെ ഇഴവിരിച്ച് നിങ്ങൾ അപഗ്രഹിച്ചാൽ അവിടെയും സത്യം മാതാവ് മാത്രമാണ് നിയമഗ്രന്ഥങ്ങൾ അപഗ്രഹിച്ചു നോക്കിയാലും വസ്തുത മറ്റൊന്നാവില്ല എന്തുകൊണ്ടെന്നാൽ അവിടെയും അമ്മ സത്യവും അച്ഛനൊരു പ്രഹേളികയും മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ആ അമ്മയുടെ ഇലയിൽ കൊടുത്തിട്ടാണ് അച്ഛൻ പറയുന്നത് അവിടെ കഴിഞ്ഞാൽ അവന്റെ ഉപനയന സമാവർത്തനാദി സംസ്കാരങ്ങളിലൂടെ എല്ലാം ഇവനെ മുക്തനാക്കാനാണ് ശ്രമിക്കേണ്ടത് ശ്രമിച്ചിരുന്നത് സാധാരണ ഇപ്പോൾ അങ്ങനെയല്ല ജനിച്ച കുഞ്ഞിനെ എടുത്ത് താലോലിക്കുന്ന ഓരോ വാത്സല്യത്തിന്റെ പ്രകടനത്തിലും കുഞ്ഞിലെ കറിഞ്ഞും അറിയാതെയും അച്ഛനും അമ്മയും ബന്ധുജനങ്ങളും കൊടുക്കുന്നത് നീ മകനാണ് നീ മകനാണ് നീ മകനാണ് ശ്രവണം ചെയ്യ ബന്ധമായി ശ്രവണം നീ മകനാണ് മകന്റെ കടമകളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് കൊച്ച് അനിയത്തി ഉണ്ടായി അല്ലെ അനിയനുണ്ടായി അപ്പൊ അതേ അച്ഛനും അമ്മയും ബന്ധുക്കളും പറഞ്ഞു നീ വഴക്കുണ്ടാക്കരുത് അതുവരെ വഴക്കിനെ പറ്റി അവൻ അറിയില്ല ഉണ്ടാക്കരുതെന്ന് കരുതെന്ന് പറഞ്ഞപ്പോൾ അവൻ തീരുമാനിച്ചു വഴക്കെന്നൊരു സാധനം ഉണ്ട് ഒരു പുതിയ ശബ്ദവും കിട്ടും വഴക്ക് അത് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ വഴക്കുണ്ടെന്ന് മനസ്സിലായി ഉള്ളതൊന്ന് പരീക്ഷിക്കാതിരിക്കാൻ അവന്റെ മനസ്സിന് പറ്റില്ല അതുകൊണ്ട് അവൻ തീരുമാനിച്ചു ഇതെന്താണെന്നൊന്നറിയാം ഇപ്പൊ എന്താ വഴക്ക് അവൻ പലയിടത്തു അത് കണ്ടുപിടിച്ചു ആദ്യം തന്നെ ഈ കുഞ്ഞിൽ പരീക്ഷിക്കാൻ തുടങ്ങി ഇപ്പൊ വീണ്ടും പറഞ്ഞു നീ സഹോദരനാണ് മറക്കരുത് പിന്നെ ശ്രവണം സഹോദരനാണെന്നായി ആത്മാവാണെന്ന ശ്രവണം ഇവിടെ ഇല്ല നീ സഹോദരനാണ് കുറച്ചു കഴിഞ്ഞു കുറച്ചുകൂടെ വളർന്നു ഇതിനിടയിൽ പലതും പഠിക്കേണ്ടി നീ പലതുമാണ് നീ അമ്മാവനാണ് നീ സഹോദരനാണ് നീ സഹോദരിയാണ് ഇങ്ങനെ പഠിച്ച് പഠിച്ച് കുറേ വലിച്ചു കയറുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ചിന്തിക്കുക നേരം കളയണ്ട വീണ്ടും ഇവൻ ഒറ്റയ്ക്കിരിക്കാനുള്ള വേദനകൾ തുടങ്ങി കാരണം കൗമാരം അവനിൽ വർത്തിക്കാൻ തുടങ്ങി കൗമാരം കു മാരഹ കൗമാരഹ അവനിൽ ഉറങ്ങിക്കിടന്ന നൂറ്റാണ്ടുകളുടെ നൂറ് നൂറ് ജന്മങ്ങളുടെ കൈമാറിപ്പോന്ന ഏറ്റവും ബലിഷ്ഠ സംസ്കാരങ്ങളിലൊന്നായ മാരചാബല്യങ്ങളുടെ കലം അവിടെയാണ് സമാവർത്തനം കൊണ്ടും മറ്റും ഇതിനെ കടന്നു പോകേണ്ടത് കടന്നുപോയത് കുമാരസ്വാമി മാത്രമാണ് അന്ന് എന്ന് പറയും ആ കുമാരനെ നിങ്ങൾ അറിയും സുബ്രഹ്മണ്യൻ അപ്പോ പിന്നറിയും നചികേതസിനെ അതുകൊണ്ടാണ് കഠോപനിഷത്തിൽ പറയുന്നത് തംഹ കുമാരം സന്തം ദക്ഷിണാസു നിയമാനാസു സദാ വിവേശ സോമന്യത കുമാരനായിരുന്നിട്ട് കൂടി കാരണം കുമാരന് ഈ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല കൗമാരത്തിൽ ശ്രദ്ധയുണ്ടാവില്ല സദാ സത് സത്യം ധീയതേവി സദ സത്യധാരണ സത്യധാരണയ്ക്കുള്ള കാലമല്ല കൗമാരം അപ്പൊ ആ കൗമാരമാണ് കടന്നു വന്നിരിക്കുന്നത് കൗമാരത്തില് താൻ ഒറ്റയ്ക്കിരിക്കുന്നൊക്കെ വിഷമമായി തുടങ്ങി ഒരു കൂട്ടു വേണം കാരണം പണ്ട് കൂട്ടായിട്ടിരുന്നതിന്റെ സ്മരണകളാണ് കിടക്കുന്നത് അതാണ് ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് വീണ്ടും ജന്മത്തിൽ എന്നാലും ഇനിയും ഇത് വിട്ടുപോകാൻ പറ്റില്ല കാണുമ്പോൾ സംഭാഷണത്തിനുള്ള ഇഷ്ടം തോന്നുക അതും കഴിയുന്നിടത്തോളം മറ്റാരും അറിയാതെ സംഭാഷണം ചെയ്യാനുള്ള തോന്നുക സംഭാഷണത്തിൽ അല്പാൽപ്പം വൈകാരിക തലങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ ശ്രമിച്ചു നോക്കുക ഇതിന്റെ ഒരു കാലമാണ് അതുകൊണ്ടാണ് കുമാരക എന്ന് പറയുന്നത് അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ആലോചിച്ച് അവർ വന്ന വഴിയിൽ തന്നെ അവരെങ്ങനെയാണോ ഈ ടിക്കറ്റ് എടുത്ത് കളിപ്പിൽ ചാടിയിരിക്കുന്നത് അതേപോലൊരു ടിക്കറ്റ് എന്ന് അതേ കളിപ്പിൽ തന്നെ ചാടിച്ച് അടങ്ങും എന്ന നിർബന്ധത്തിലാവുന്നു ഒരാളെ കണ്ടുപിടിക്കുന്നു കൂട്ടൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നു ഗംഭീരാകുന്നു പെട്ടു after going round and round the fire actually you are in the fire എന്ന് ഏതോ ഒരു സ്വാമിജി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ അഗ്നിക്ക് പ്രദക്ഷിണം ചെയ്തത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് തന്നെയാണ് ഇവൻ അതുകൊണ്ടാണല്ലോ പലരും ഇതിനൊക്കെ ഒളിച്ചോടി ഇവിടെയൊക്കെ വന്ന് കൂടുന്നത് കാരണം നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞപ്പോഴത് മനസ്സിലാക്കുന്നത് അപ്പൊ ഏതായാലും അത് വന്നു കഴിയുമ്പോൾ പറഞ്ഞു നീ ഭർത്താവാണ് നീ ഭാര്യ പിന്നെ അവിടെയും കടമകളാണ് നോക്കുക ശ്രവണം മകനാണ് മകളാണ് ഭർത്താവാണ് ഭാര്യയാണ് ഇതൊക്കെ ഇങ്ങനെ ശ്രവണം ചെയ്യാണ് വേദാന്തമൊന്നുമല്ല നമ്മൾ ശ്രവണം ചെയ്യുന്നത് ഇത് തന്നെ ഇതിലേക്ക് പോയില്ല എന്നിരിക്കട്ടെ മറ്റൊരു വഴിക്കാണ് ഇതൊക്കെ കണ്ടു മടുത്തിരിക്കുന്നു കാരണം ഒരു ഭാഗത്ത് അച്ഛനും അമ്മയും തമ്മിലുള്ള അടി ബഹളം കലശല് അയലുവക്കത്ത് ഇതിനേക്കാൾ ബഹളം ഡൈവോഴ്സ് അത് ഇത് ഒക്കെ ഈ വയ്യാവലിക്കൊന്നും ഞാൻ പോകുന്നില്ല ഇതിനേക്കാളൊക്കെ സുഖമുള്ള വഴിയുണ്ട് കാരണം അങ്ങനെ തിന്നും കുടിച്ചുമൊക്കെ സുഖമായിട്ട് നടക്കാം കാരണം നല്ല ശാപ്പാടാണെന്ന് കേട്ടിട്ടുണ്ട് നല്ല ഉറക്കവും കിട്ടുമെന്നാണ് കേട്ടിരിക്കുന്നത് ഒന്നും ചെയ്യണ്ട ഈ ലോകം മുഴുവൻ നമ്മുടെ കാര്യം നോക്കിയോളും അതാണ് സർവസംഘ പരിത്യാഗം ശരി മക്കളെ അവിടെ ചെന്നാലോ അവിടെ ചെല്ലുമ്പോഴും ആ സമതലെത്തിക്കഴിയുമ്പോ നീ ശിഷ്യനാണ് അവന്റെ സഹപാഠിയാണ് നീ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഇത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് അങ്ങോട്ട് നോക്കരുതാത്തതാണ് ഇങ്ങോട്ട് നോക്കരുതാത്ത അവിടെയും ശ്രവണ ഇതൊക്കെ തന്നെയാണ് നീ ആത്മാവാണെന്നല്ല അപ്പൊ ഈ ശ്രവണം മുഴുവൻ ഇങ്ങനെ കേൾക്കുകയാണ് ഇതിനെയാണ് മുനി പുരുഷാപരാധം എന്ന് പറയുന്നത് ഈ പുരുഷാപരാധത്തിൽ നിന്ന് ഏകോനവിംശതി ദുഃഖങ്ങളാണെന്നാണ് പത്തൊൻപത് ദുഃഖങ്ങളിലേക്കാണ് ജീവൻ വീഴുന്നതെന്നാണ് സർവജ്ഞാത്മ മുനി പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിനെ പുരുഷാപരാധം എന്ന് പറയുന്നത് അപ്പൊ പുരുഷാപരാധം കാരണമായി ഈ ജീവൻ എടുത്ത് എത്തിയിരിക്കുന്ന മനുഷ്യരെല്ലാം യുദ്ധം ചെയ്യാൻ മാത്രമാവരുത് എന്നീ യുദ്ധങ്ങളിൽ നിന്നെല്ലാം അറിവ് കൊണ്ട് ഭക്തി കൊണ്ട് കർമ്മത്തെക്കുറിച്ചുള്ള നിതരാം വ്യക്തമാകുന്ന ജ്ഞാനം കൊണ്ട് ഒരുവൻ മുക്തനാകുന്നു അവന് മാത്രമാണ് മുക്തി ഇത് ഒരു വശത്തൂടെ പഠിക്കുമ്പോൾ വേറൊരു വശത്തൂടെ നമ്മളെ കളിപ്പിക്കാൻ നമ്മൾ തന്നെ തയ്യാറാവും ജ്ഞാനത്തിന്റെയും അതിനുപോൽബലകങ്ങളായ ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ ഈ യുദ്ധം അരുതെന്ന് നമ്മോട് നമ്മുടെ അന്ധക്കരണം പറയാൻ തുടങ്ങുമ്പോൾ നമ്മളെ പ്രലോഭിപ്പിക്കുവാൻ കർമ്മമാണ് യുദ്ധത്തിന് കാരണം കർമ്മമുള്ളവൻ യുദ്ധം ചെയ്യണം എന്നൊക്കെ വേറൊരു ഭാഗത്തു നിന്ന് നമുക്ക് സന്ദേശം കിട്ടും അപ്പൊ കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി യുദ്ധത്തെ ന്യായീകരിക്കുന്ന ചിന്തകൾ തെറ്റാണെന്ന് അറിയണം ശ്രവണം ചെയ്യണം കർമ്മവും ജ്ഞാനവും ഒരു തരത്തിലുള്ള ദ്വേഷത്തെയും അംഗീകരിക്കുന്നില്ലെന്നറിയുമ്പോൾ ഞാൻ ഭക്തൻ ഭഗവാൻ എല്ലാം ചെയ്യും ഭഗവാൻ യുദ്ധം ഇഷ്ടപ്പെടുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഭക്തനായ ഞാൻ ഭഗവാനെ അനുസരിച്ച് പറ്റുമെന്ന് ഭക്തിയിലൂടെ യുദ്ധത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കും ഇവിടെയെല്ലാം എന്നിൽ ഉറഞ്ഞുകൂടുന്ന രാഗത്തെയും ദ്വേഷത്തെയും നടപ്പാക്കുക മാത്രമാണ് വഴിയെന്ന് തീരുമാനിച്ച ഞാൻ അതിന്റെ തെറ്റുകളും കുറ്റങ്ങളും എന്നിൽ ഏൽപ്പിക്കാതെ സമർത്ഥമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് മാത്രമാണ് എല്ലാ യുദ്ധങ്ങളും അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനൻ എന്ന നരനെ നരന്റെ എക്കാലത്തെയും പ്രതിനിധിയായ അർജുനൻ എന്ന നരനെ മുൻപിൽ നിർത്തി ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും ഭക്തിയുടെയും എല്ലാം ഇഴകൾ അഴിച്ചു പറിച്ച് ഈ യാതൊരു വാദത്തിലൂടെയും യുദ്ധം ന്യായീകരിക്കാൻ പറ്റുന്നതല്ലെന്ന് പഠിപ്പിച്ച് സർവകർമ്മ സന്യാസത്തിന്റെ സമുജ്വലമായ പാതയിലേക്ക് നയിക്കാൻ ഒരുങ്ങുന്നു പോയില്ലെങ്കിൽ അത് ഭഗവാന്റെ കുറ്റമല്ല മാത്രം ഈ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗീതയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ജ്ഞാനയോഗമെന്നും സാഖ്യയോഗം കർമ്മയോഗമെന്നും ഭക്തിയോഗമെന്നും ഒപ്പം അതിനെ വിശദമായി വർണ്ണിക്കുന്നതിന് ഉപോത്ബലകങ്ങളായി സ്വീകരിച്ച ധ്യാന ജ്ഞാന വിജ്ഞാന വിശ്വരൂപാദി യോഗങ്ങളിലൂടെയൊക്കെ ഭഗവാൻ സമർത്ഥിച്ചത് ഈ ഒരു വസ്തുത മാത്രമാണ് സാക്ഷിരൂപനായ നമ്മിലെ അന്തര്യാമിയെ അനുഭവിക്കുന്നതിന് പകരം ഈ വിശാല വിശ്വത്തെ അനുഭവിക്കുവാനുള്ള നമ്മുടെ വെമ്പൽ ഇതെല്ലാം സ്വന്തമാക്കാനുള്ള നെട്ടോട്ടം നമ്മയെല്ലാം ആശ്രമങ്ങളിലായാലും വീടുകളിലായാലും പണിസ്ഥലങ്ങളിലായാലും എവിടെയായാലും ഒരു യുദ്ധക്കളത്തിൽ ആയിരം ആയിരം ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ കൊണ്ടെത്തിച്ചിരിക്കുന്നു രാഗദ്വേഷങ്ങൾ നിറഞ്ഞ യുദ്ധങ്ങളുമായി മുമ്പോട്ട് പോകണമോ അറിവുകൊണ്ട് ഈ യുദ്ധത്തെ തന്റെ ഉള്ളിൽ വെച്ച് ഉപസംഹരിച്ച് അറിവിന്റെ ഔന്നത്യത്തിലേക്ക് ഉയരണമോ ഈ ചോദ്യം എക്കാലത്തെയും മനുഷ്യന്റെ ഏറ്റവും പ്രസക്തമായ ചോദ്യം തന്നെയാണ് ഈ ചോദ്യത്തിന് മുമ്പിലാണ് അന്ധനായ അജ്ഞാനിയായ ധൃതരാഷ്ട്രനും വന്നെത്തി നിൽക്കുന്നത് തന്റെ സങ്കല്പ സാമ്രാജ്യത്തിന്റെ അധിപതിയായ ധൃതരാഷ്ട്രൻ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കെല്ലാം സങ്കല്പങ്ങളുണ്ട് ഈ ജീവിതത്തിലെ ഏത് കാര്യം നമ്മോട് പറഞ്ഞാലും ഒരിക്കലും അനുഭവമില്ലാത്തതിൽ കൂടി നമുക്ക് സ്വപ്നങ്ങളുണ്ട് നമ്മുടെ ജാഗ്രത്തിനപ്പുറം മനഃശാസ്ത്രജ്ഞന്മാരിൽ അദ്വിതീയനും ഗണിതശാസ്ത്രജ്ഞനുമായ റെനെ ഡെക്കാർട്ട് ഈ തലത്തെ പ്രതലത്തെ പ്ലെയിൻ നാലായി തിരിച്ചിട്ടുണ്ട് നിങ്ങൾ ചിലരെങ്കിലും പഠിച്ചിട്ടുണ്ടാവും X X dash Y Y dash എന്ന രണ്ട് അക്ഷങ്ങളിലൂടെ തലത്തെ തിരിച്ചാൽ എക്സോ Y Y O Y dash Y O X dash X dash O Y dash Y dash O X എന്ന നാല് ക്വാഡ്രൻസ് കിട്ടും അതിന് ചതുർത്ഥാംശം എന്ന് മലയാളത്തിൽ പറയും first quadrant second quadrant third quadrant and fourth quadrant trigonometry ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചിലരെങ്കിലും എങ്കിൽ അതിൽ പഠിച്ചിട്ടുണ്ടാവും Arunapuram Saint Thomas College all silver tea cup എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും എല്ലാം positive sine alone is positive cos alone is positive tan alone is positive എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ടാവും അതുപോലെ ജീവനെ നാലായി തിരിക്കുന്ന ഒരു സമസ്യ ഭാരതീയ മനഃശാസ്ത്രജ്ഞന്മാർ കൊണ്ടുവന്നിട്ടുണ്ട് കാർട്ടൂൺ കാർട്ടീഷ്യൻ തലത്തിൽ ഇത് സൂചന നൽകുന്നുണ്ട് ഒരിടത്ത് റെനെ ഡെക്കാർഡ് വലിയൊരു മനഃശാസ്ത്രജ്ഞനാണ് ഭാരതീയ വൈജ്ഞാനികന്മാരിൽ അദ്വിതീയനായ മാണ്ഡൂക്യ മഹർഷി ഇത് നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മാണ്ഡൂക്യ ഉപനിഷത്ത് പ്രണവത്തിന്റെ നാല് കുറിച്ച് സ്വയം ആത്മാ ചതുഷ്പാദ് ജാഗരിതസ്ഥാനോ ബഹിഷ്പ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലബുക് വൈശ്വാനര പ്രഥമപാദ സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതി മുഖ പ്രവിവിക്ത ബുക്ക് തൈജസോ ദ്വിതീയ പദ നമുക്ക് പ്രവിവിക്ത ബുക്കിനെ മാത്രം പ്രകർഷേണ വിവിക്ത ബുക്ക് നല്ലതുപോലെ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നവൻ ഇവനാകത്തിരുന്ന പ്രശ്നം ഉണ്ടാകുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളൊക്കെ ജാഗ്രതത്തിലാണെന്ന് നമ്മുടെ വിചാരം ഈ കണ്ണൊക്കെ തുറന്നിരുന്നാൽ നമ്മൾ ജാഗ്രതത്തിലാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് അല്ല സ്വപ്നത്തിലാണ് ഇപ്പോഴും നമ്മൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും വീട്ടിലും ഒക്കെ പോയി വരുന്നുണ്ട് ഇതിനിടെ കൂടെ ഈ കേൾക്കുന്നതിനിടെ കൂടെ പോയി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ തൈജസ്സനാണ് പ്രവർത്തിക്കുന്നത് അത് അടുത്തിരിക്കുന്ന ആളിനറിയില്ല അറിയില്ല അവിടെയാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ വിലക്ഷണത ഒരുവൻ ജാഗ്രത്തിൽ ജ്ഞാനിയാകാം ഞാനിപ്പോ ഈ പറയുന്ന പോലെ ഇത് ജാഗ്രത്തിന്റെ ജ്ഞാനമാണ് ഇത് സ്വപ്നത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ എന്റെ ജ്ഞാനം മുഴുവൻ വ്യർത്ഥമാണ് ഒരുവൻ ജാഗ്രത്തിൽ ധീരനാകാം നാലുപേരോട് പന്തയോ കൊക്കും ഞാൻ ഇപ്പൊ ശ്മശാനത്തിൽ പോയിട്ടിരാം പണ്ടൊരു വികാരി പന്തയം വെച്ച പോലെ ശ്മശാനത്തിൽ പോവോ പോവുക മാത്രമല്ല അവിടുത്തെ ക്രോസിൽ ആണിയും അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ മുറുകി നേരെ അവിടെ ചെന്നു ആണി അടിച്ചു തിരിഞ്ഞു നടന്നവൻ വിടുന്നില്ല സാത്താൻ പിടിച്ചു എന്ന് മനസ്സിലായി അങ്ങോട്ട് പോകുമ്പോ തന്നെ വിറച്ചു വിറച്ചാ പോയത് കാരണം ഈ ഒറ്റയ്ക്കാവുമ്പോൾ പറയോടും നാലുപേരുടെ മുമ്പിൽ വെച്ചൊക്കെ പന്തയമൊക്കെ മുറുകി ഇവിടെ ചെന്നു ആണി അടിച്ചു തിരിച്ചു നടക്കാൻ പറയുമ്പോൾ വിടുന്നില്ല കാരണം ഇട്ടിരിക്കുന്ന ഉടുപ്പ് കൂട്ടി അടിച്ചിരിക്കുന്നത് അതിന്റെ അറ്റം കൂടിയായി വെപ്രാളത്തിൽ അടിച്ചിരിക്കുന്നത് പക്ഷെ തിരിഞ്ഞു കിടക്കുമ്പോഴത്തേക്ക് ആരോ പിടിച്ചിട്ടുണ്ട് പിടിച്ചത് സാത്താനാന്ന് മനസ്സിലായി അവിടെ മരിച്ചു അപ്പൊ അയാൾ സ്വപ്നത്തിൽ ധീരുമായിരുന്നു ജാഗ്രത്തിലെ ധീരത ധീരതയല്ല ജാഗ്രത്തിലെ ജ്ഞാനം ജ്ഞാനമല്ല ജാഗ്രത്തിലെ ഭീരുത്വം ഭീരുത്വവുമല്ല ജാഗ്രത്തിനെ ഉണ്ടാക്കുന്ന സ്വപ്നത്തിലേക്ക് കടന്നിയല്ലോ മനുഷ്യൻ അവന്റെ ജാഗ്രത്തിൽ ഏറ്റവും നിർമ്മമനാണ് ജാഗ്രത്തിൽ ഏറ്റവും നല്ലവനാണ് സ്വപ്നം ഉണരുന്ന വേളയിൽ നിന്റെ സ്വഭാവം മാറും ഈ സ്വപ്ന തലങ്ങളിൽ അനേക സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കി അതിനെ ധരിച്ച് നടക്കുന്നവനാണ് ഞാനും നിങ്ങളുമാകുന്ന ധൃതരാഷ്ട്രൻ ധൃതം രാഷ്ട്രം യസ്യ ധൃതരാഷ്ട്ര ഒരു ബ്രഹ്മചാരിയെ കണ്ടു അല്ലെങ്കിൽ സന്യാസിയെ കണ്ടു കാണുന്നാരാ ഗൃഹസ്ഥൻ അദ്ദേഹമാണ് സന്യാസിയോട് പറയുക എങ്ങനെയാ പെരുമാറണ്ടേ ഇതെങ്ങനെയാ പറഞ്ഞു കൊടുക്കാൻ കഴിയുക തന്റെ സ്വപ്നത്തിലൊരു സന്യാസി അയാളിലുണ്ട് അയാളിൽ സ്വപ്നത്തിലിരിക്കുന്ന സന്യാസിയോട് നീതി പുലർത്തുന്നവനെയാണ് കാണുന്നതെങ്കിൽ അയാൾ ഉത്തമനാണ് അല്ലെങ്കിലോ അല്ലെങ്കിലോ ഓ ഞാൻ അമൃതാനന്ദമയി മിഷനിൽ ചെന്നു അവിടെ ചെന്നപ്പോ ഒരു സ്വാമിയെ കണ്ടു ഭയങ്കര ചൂടായിരുന്നു നല്ല ചൂട് ഞാൻ എവിടെയോ പഠിപ്പിക്കാനൊക്കെ വന്നിരിക്കുന്ന ആളാണെന്നാവുന്നേ ഭയങ്കര ചൂട് അപ്പോ നമ്മുടെ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത് നമ്മുടെ സങ്കല്പത്തിലായിരിക്കുന്നത് നമ്മുടെ സങ്കല്പത്തോടെ എല്ലാത്തിനെയും അളക്കുന്നത് ഇന്ത്യയുടെ ഭരണാധികാരി ആര് ആകണം എന്ന് നാം തീരുമാനിക്കുന്നതിനൊക്കെ അപ്പുറം നമ്മൾ ആകുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഞാനായിരുന്നെങ്കിൽ